ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നധാതമം അഗ്നി പൂർവേഭിർഷിഭി ഈഡ്യോ നൂതനൈരുത स देव एह वक्षति अग्निनारयिमश्नवल् पोषमेव दिवे दिवे यशसं वीरवत्तमम् अग्नेयं यज्ञमध्वरम् विश्वतः परिभूरसि स इदेवेशु गच्छति अग्निरुहोदा कविक्रतु सत्यश्चित्रश्रवस्तम देवो देवेभिरागमल् യദംഗദാശുഷേ ത്വം അഗ്നേ ഭദ്രം കരിഷ്യസി തവേത്തൽ സത്യമംഗിര ഉപത്വാഗ്നേ ദിവേ ദിവേ ദോഷാവസ്തർഥിയാവയം നമോഭരന്ത ഏമസി രാജന്തമധ്വരാണാം ഗോപാമൃതസ്യ ദീദിവിം വർദ്ധമാനം സ്വേദമേ സന പിതേവ സൂനവേ അഗ്നേ സൂപായനോ ഭവ സജസ്വാനസ്വസ്തയെ ഓം ഇഷേത്വാ ഊർജേത്വാ വായവസ്ഥോപായവസ്ഥ ദേവോവ സവിത പ്രാർപ്പയതു ശ്രേഷ്ഠതമായ കർമ്മണേ ആപ്യായധ്വം അഗ്നിയാദേവഭാഗം ഊർജസ്വതീയെ പയസ്വതീയെ പ്രജാവതീ അനമീവാ അയക്ഷ്മാ മാവസ്തേന ഈശദ माघशंस रुद्रस्य हेति परिवो वृणक्तु ध्रुवा अस्मिन् गोपतौ स्यात बह्वी यजमानस्य पाहि अग्न आयाहि वीतये हव्यदातये നിഹോതാസത്സിബർഹിഷി ശം नो ദേവീരഭിഷ്ടയേ ആപോ ഭവന്തു പീതയേ ശയ്യോരഭിസ്രവന്തു നഃ